Thank you. ഞാൻ പറ്റൂല എന്ന് പറയുന്നില്ല കഴിഞ്ഞില്ല കഴിഞ്ഞില്ല തർക്കസംഗ്രഹം പഠിച്ചവർക്ക് ഭയക്കുണ്ടായിരുന്നു അതിനെ കുറിച്ചുള്ള വിശേഷ വിവരങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് വരും പുസ്തകത്തിലേക്ക് കിടക്കാം ആവശ്യം പറയുന്നില്ല ആദ്യം വരുന്ന മംഗളാചരണം ब्रह्माभ्यन्तरगर्भभावनिगतव्याख्यातसद्वैभवो सम्भाभ्यन्तरगर्भभावनिगतव्याख्यातसद्वैभवो सम्भाभ्यन्तरगर्भभावनिगतव्याख्यातसद्वैभवो पाञ्चजन्यवपुषा व्याधिष्ट विश्वमत यञ्जन्यपुषा यत्पाञ्चानन पाञ्चजन्यवपुषा व्यादिष्ट विश्वात्मकः यः पाञ्चानन पाञ्चजन्यवपुषा व्यादिष्ट विश्वात्मकः प्रह्लादाभिदात्त प्रह्लादाभिहिदार्थतत्क्षणमिल दृष्टप्रमाणम् हरि प्रह्लादाभिहिद अर्थतत्क्षणम् मिल दृष्टप्रमाणम् हरि प्रह्लादाभिहिदार्थतत्क्षणमिलदृष्टप्रमाणम् हरि प्रह्लाद अभिहित अर्थ తక్షణం ప్రహ్లాద అభిహిత అర్థ తక్షణం ఇల దృష్ట ప్రమాణం హరి సౌవ్యాత శరబిందు సుందర అను సింహాగ్నిచూడామణి సౌవ్యాత శరబిందు సింహాద్రి సిందాం चूडामणि സോ അവ്യാത്ത ശരബിന്ദു സുന്ദരകണു സിംഹാദ്രിചൂടാമണി सोऽव्यातः शरदिन्दुसुन्दरतनुः सिंहाद्रिचूडामणिः വായിക്കാൻ ശരിയാകാത്തവർക്ക് അർത്ഥം പറഞ്ഞു കഴിയുമ്പോൾ क्रिया या रक्षण क्रिया का लगा अभ्यास अभ्यास अभ्यास अभ्यास अभ्यास अभ्यास അഭ്യാസം അഭ്യാസം അത് അവസാനത്തെ വരിയിലാണ് സോ അമ്പ്യാ സഹ അമ്പ്യാ കർത്താവാരാണ് സഹ സഹ സഹ അമ്പ്യാ സഹാരാണ് ഹരി സഹരി അമ്പ്യാ ഹരി എങ്ങനെയുള്ള ആളാണ് സഹരി അമ്പ്യാത് അവരക്ഷനാണ് ആ ഹരി രക്ഷിക്കട്ടെ നിങ്ങളോട് അതാണ് ബാക്കി പറഞ്ഞിരിക്കുന്ന എല്ലാം സ്ത്രീയുടെ വിശേഷങ്ങളാണ് എന്തൊക്കെയാണ് സമ്പാദ്യങ്കര ഗർഭഭാവ വിഗതം വ്യാഖ്യാത പിന്നെ പഞ്ചാതന അമ്പ്യാർ ഇനി ആരെയാണ് രക്ഷിക്കേണ്ടത് അതവിടെ കൊടുത്തിരിക്കുന്നു വഹ ഞങ്ങള് ത്വാം ത്വാം ത്വാ യുവാം വാം ഉസ്മാൻ വാം ഉസ്മാൻ അഹം ആവാമോ അസ്മത് പാട്ടില്ലെന്ന് പറഞ്ഞു അവയോ അസ്മാകം അവയോ അസ്മാകം അതാരെ രക്ഷിക്കാൻ പറയുന്നത് വായിക്കുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് പേടിക്കേണ്ട കാര്യം കൊണ്ട് പ്രഭാതന്റെ കഥയാണ് വിസ്തരിച്ച് പറഞ്ഞത് തർക്കം പറഞ്ഞുള്ള ഭയം മാറ്റം അസ്ഥാനത്താണ് ബാക്കിയെല്ലാം പ്രഭാതനെ കുറിച്ച് പറയാൻ ഇനി മുഴുവൻ പറയുന്നത് പ്രഭാതന്റെ നടത്തി കാര്യമാണ് ഇപ്പൊ ഇവിടെ ആദ്യത്തെ പദം നോക്കണം എന്നിട്ട് ഓരോന്നും യഹ ഹരി സഹ വഹ അമ്പ്യാവതി ചേർന്നു ഏത് ഹരിയാണോ ആ ഹരി എളുപ്പം മനസ്സിലാവുന്നെങ്കിൽ അവസാനത്തോടെ തുടങ്ങിയാണ് മതി സിംഹാദ്രി ചൂടാമണി സിംഹാഗ്രഹേ ചൂടാമണി സിംഹാത്രിയുടെ ചൂടാമണി ആയിരിക്കുന്ന ഹരി സിംഹാത്രി എന്ന് പറയുന്ന പർവ്വതം ഒരു പർവ്വതമുണ്ട് അതിന് ചൂടാമണിയായിരിക്കുന്ന ഹരിയാണ് അവിടുത്തെ ദേവതയാണ് ഏത് അഹോബിലമാണ് ആന്ധ്രയിലുള്ള ആന്ധ്രയിലുള്ളതാണെന്ന് പറയുന്നുണ്ട് സിംഹാദ്രി ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ പറയുന്നത് നരസിംഹമൂർത്തിയായ ഹരിയെക്കുറിച്ചാണ് ആന്ധ്രയിലാണെന്ന് പറയുന്നുണ്ട് എന്തായാലും ഒരു സിംഹാസന ചൂടാണ് സിംഹാഗ്നിയിലെ ആരാധനാമൂർത്തിയായിരിക്കും ചൂടാമണി എന്ന് പറഞ്ഞാലാണ് അതുപോലെ മഹാത്മയ്ക്ക് ചൂടാമണി പോലെയുള്ള ആരാധ ദേവതയായ ഹരി സൂക്ഷിക്കട്ടെ പിന്നെ ഒന്നുകൂടി വിശേഷിപ്പിക്കുന്നത് എന്താണ് ശരദിന്ദു സുന്ദരതൻ അങ്ങനെ ശരത്കാലത്തിലെ ഇന്ദുവിനെ പോലെ കണ്ടിരുന്ന പോലെ സുന്ദരമായ ശരീരത്തോട് കൂടിയ കൂടിയവനായ ആ സിംഹാഗ്നിക്ക് കൂടാമണിയായിരിക്കുന്നവനായ ഏത് ഹരിയാണോ ആ ഹരി ഞങ്ങളെ രക്ഷിക്കട്ടെ അപ്പൊ അത് രണ്ട് പേരാണ് ഹരത്താരത്തിലെ പോലെ സുന്ദരമായ കണ്ണുള്ളത്തോട് കൂടിയ ശരീരത്തോട് ഇതൊക്കെ സാധാരണ കവികൾ ഉപയോഗിക്കുന്ന വിശേഷങ്ങളാണ് അത് പ്രത്യേകിച്ച് അതുകൊണ്ട് ആദ്യം പറയും സമ്പാഭ്യന്തര ശബ്ദഭാവനിഗതം വ്യാഖ്യാത തത്വം സ്തംഭാഭ്യന്തരം സ്തംഭസ്യ ആഭ്യന്തരം സ്തംഭാഭ്യന്തരം സ്തംഭാഭ്യന്തരേ ഗർഭഭാവം അത് ടികയിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ എഴുതിയെടുക്കുമെന്നുള്ള വേണ്ടി അവകാശം വായിച്ചു നോക്കിയാലും ഈ പറയുന്ന ഇതൊക്കെ താഴെ വ്യാഖ്യാനത്തിലുണ്ട് സമ്പാഭ്യന്തരെ ഗർഭഭാവ സമ്പാഭ്യന്തര ഗർഭഭാവ തേന സമ്പാഭ്യന്തര ഗർഭഭാവേന നിഗതവ്യാഖ്യാ സംസ്തംഭാഭ്യന്തര കൃത്തഭാവ നിഗത നിഗത വ്യാഖ്യാതം തദ്വൈഭവം അവിടെ സമ്പാഭ്യന്തര ഗർഭഭാവനിഗത വ്യാഖ്യാതം തദ്വൈഭവം എന്ന് പറഞ്ഞാൽ എന്താ പറയും സ്തംഭാഭ്യന്തരം സ്തംഭത്തിന്റെ ആഭ്യന്തരം ഉള്ളിലെ ഉള്ളിൽ തൂണിന്റെ ഉള്ളിൽ അറിയാം സംഭവം ഹരി എവിടെയാണ് അത് സൂചിപ്പിക്കണം കഥയെ ഊണിന്റെ ഉള്ളിലുള്ള ഗർഭഭാവം ഗർഭരൂപത്തിൽ അവ്യക്തമായത് ഇതാണ് ഗർഭഭാവം അവ്യക്തവും പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഗർഭഭാവം അപ്പൊ ഫോണിന്റെ ഉടൻ അവ്യക്തമായ രൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് നികതവ്യാഖ്യാത തത്വൈഭവം നികതവ്യാഖ്യാനം കാരണം നികതവ്യാഖ്യാനം പറയുന്നത് എന്താണ് സർഗസംഗങ്ങളുണ്ട് ഗന്ധവതി പൃഥിവി അതിന്റെ താഴെ എന്ന് പറഞ്ഞതിന്റെ അറിഞ്ഞിട്ടുണ്ട് സ്പഷ്ടമാണ് പറഞ്ഞ വാക്കുകൾ കൊണ്ട് തന്നെ ആശയം സ്പഷ്ടമാണ് വ്യാഖ്യാനിക്കേണ്ടതാണ് മൂലഗ്രന്ഥം പറയുന്നത് കൊണ്ട് തന്നെ വ്യാഖ്യാനം ആവശ്യമില്ലാതെ അർത്ഥം സ്പഷ്ടമായി കഴിഞ്ഞാൽ അത് പറയും നികത ഇവിടെ ഗ്രന്ഥമൊന്നുമില്ല പക്ഷേ ഫോണിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ വ്യക്തമായി വ്യാഖ്യാനിക്കപ്പെട്ടു എങ്ങനെയാണ് തദ്വൈഭവം തന്റെ വൈഭവം വൈഭവം എന്ന് പറഞ്ഞാൽ ബൃഹത്വം സർവവ്യാപിത്വം ഹരി ഫോണിന്റെ ഉള്ളിൽ മറഞ്ഞിരുന്നുകൊണ്ട് തന്റെ സർവവ്യാപിത്വത്തെ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞാൽ സ്പഷ്ടമാണല്ലോ ഫുഡിലിരിക്കുന്ന തൂണിന്റെ ഉടൻ ഹരി ഉണ്ടെങ്കിൽ ഹരിയില്ലാത്ത സ്ഥലം ഇല്ല ഇതുകൊണ്ട് ഹരിയുടെ സർവവ്യാപിത്വം പറയുകയാണ് ആദ്യം ഹരി സർവവ്യാപിയാണെന്ന് അങ്ങനെ സർവവ്യാപിയായിരിക്കുന്ന ഹരി वह എല്ലാവരെയും രക്ഷിക്കും പ്രത്യേകിച്ച് സ്ഥാനമില്ല എവിടെയൊക്കെയാണ് രക്ഷ ആവശ്യമുള്ളത് അവിടെയെല്ലാം ഹരി ഊണിന്റെ ചമ്പത്തിന്റെ ഊണിന്റെ ഉള്ളിൽ അഭ്യക്തഭാവത്തിൽ അവ്യക്തമായിരുന്നു എന്നുള്ള പറഞ്ഞത് പ്രത്യക്ഷമായി കാണുന്നില്ല പ്രത്യക്ഷമായി കാണുന്നില്ല പഠിച്ച് പഠിച്ചപ്പോഴാണല്ലോ പുറത്തു പഠനത്തിന് ചോദിക്കത്തില്ലല്ലോ ഇനി എവിടെയാണ് അപ്പൊ അവ്യക്തമായി ഇരുന്നുകൊണ്ട് പക്ഷെ ആ ഇരുപ്പ് തന്നെ എന്താണ് വ്യാഖ്യാനമാണ് എന്തിന്റെ അതുകൊണ്ട് തന്നെ വിഗതവ്യക്ഷാത തദ്വൈഭവം ആ വൈഭവത്തെ വൈഭവം എന്ന് വെച്ചാൽ വിഭു ശബ്ദത്തിൽ നിന്നും വിഭുത്വം ത്വപ്രത്യേകം അന്ന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ വിഭവം വൈഭവം പൂർണ്ണവാദിസനം ആണുങ്ങൾക്ക് അത് തദ്ഗമാണ് വൈഭവവും വിഭുത്വവും പറഞ്ഞ ഒന്നാണ് വിഭുഭാവം അതാണ് വിഭുത്വം അല്ലെങ്കിൽ വൈഭവം ഈ വൈഭവം എന്ന് പറയുന്നത് വേറെ അർത്ഥമാണ് സാമർത്ഥ്യം ഇവിടെ അതല്ല അഭിഭത്വം സർവ്വവ്യാപിത്വമാണ് ഇവിടെ പറഞ്ഞു വരുന്ന എന്താണ് ബ്രഹ്മം സർവവ്യാപി സർവവ്യാപിയാണ് ബ്രഹ്മം എന്ന് പറയുന്നതിന് വേറെ അരിയും അരിയും എന്നൊന്നാണ് സ്തംഭാഭ്യന്തര ഗർഭഭാവ നിഗത തദ്വൈഭവം എന്ന് പറഞ്ഞാൽ എന്താണ് أريه ಪಂಚಾರಣ ಪಾಂಚಜನ್ಯ ವಪುಷಾಂ ಯಾದಷ್ಟ ವಿಶ್ವಾತ್ಮಕ രണ്ടാം പറയുന്നത് വിശ്വാത്മത്വം വിശ്വാത്മത്വവും വിഭത്വവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വിശ്വം ആത്മാ ഏതൊരാളാണോ ഈ വിശ്വം തന്നെ സ്വരൂപമായി ജഗത്ത് തന്നെ അത് പറഞ്ഞ എന്താണ് ജഗത്തിൽ നിറഞ്ഞിരിക്കുക ഇത് രണ്ടും അദ്വൈതത്തിലെ പറയാൻ ജഗത് സ്വരൂപൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ ഇവിടെ തർക്കീയന്മാരും വേണ്ടി ഭേദത്തെ അതുപോലെ എന്താണോ പ്രാദ്യൂത വിഗ്രഹ ജീവാത്മാ ജീവാത്മാ പരമാത്മാ ചൈവ തത്ര തത്ര ജീവഃ ജീവാത്മ പരിചയ ഭിന്നഃ ഭിന്ന വിഭുഃ നിത്യാനാത്യത വിഭുവാണ് നിത്യമാണ് പരമാത്മാവ് അങ്ങനെ ഏകോ വിഭു നിത്യസ്ഥ അപ്പൊ വിഭുത്വം അവരെല്ലാം അംഗീകരിക്കുന്നുണ്ട് സർവവ്യാപിയാണ് ആത്മാവിന് വിഭുത്വം മാത്രമല്ല അത് ആകാശത്തിന്റെ വിഭുത്വം കാലത്തിന്റെ വിഭുത്വം ಹೊರ ಬೋರ ವಿವಾಯ್ಸ್ ಇನ್ ದ ಬ್ಲೇನಿ ಕಮೆಂಟ್ ಕುವನ್ ಮಾನಾ ಇಸ್ ಆತ್ಮ ಕೊಡ್ಲಿ ಇಷ್ಟ ಸರವಮಾನ ಕೈ ಐದನೇ ಅಂಶ ಮಾಡಿ ಉದಾಹರಣೆ ಏನಕ್ಕೆ ಅರೆ ನಾದೋ ರೀತಿ ಕೊರಲಿ ಇದು ಅಂದ್ರೆ ಜಗತ್ತಕ ಆತ್ಮ ಹೊರಕಂತು ജഗത്തിന്റെ സ്വരൂപമായി ഉള്ളതിനെ എടുക്കാൻ പറ്റില്ല ജഗത്തിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ സ്വരൂപം എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് പക്ഷെ വിഭുത്വം എന്ന് പറയുന്നത് വ്യത്യാസം വിഭുത്വം നടത്തി വരും അങ്ങനെ ആ ആകാശം വരെ ആത്മാവുണ്ട് അതിന്റെ വിഭവമാണ് പ്രവൃത്തിയുമാണ് പക്ഷെ വിശ്വാത്മത്വം എന്ന് പറയുമ്പോഴോ എല്ലാം അത് തന്നെ ഇന്ന് രണ്ടാമതല്ല വിശ്വാത്മത്വം പറയുമ്പോഴാണ് അതെങ്ങനെ പഞ്ചാടന പാഞ്ചജന്യ വകുഷ നൃസിംഹ ശരീരത്തെയാണ് പറയുന്നത് പഞ്ചാടന പഞ്ചജന്യ വകുഷ പഞ്ചാനന സംബന്ധിയാണ് ഉണ്ടായത് പഞ്ചാനന പഞ്ചാനന വെച്ചാൽ പഞ്ച അല്ല ചിന്താനന വെച്ചാൽ സമം പഞ്ചാനന പഞ്ചാനനവർത്തത് അങ്ങനെ പല വ്യാഖ്യാനം പറയും സിംഹം മറ്റു ജീവികളെ പോലെ കാരണം എന്ത് ചെയ്യാം പലതിനും ചുറ്റി നോക്കാം കലങ്ങനെ കറക്കി നോക്കുന്നതുകൊണ്ടാണ് ശരിക്കും കറങ്ങത്തില്ല ഞാനത് എമ്മണിക്ക് ചെയ്ത കറങ്ങും അതിനുവെച്ച് അഞ്ച് ദിക്കും കാണുന്നവനാണ് പഞ്ചാനം പഞ്ചജനം മനുഷ്യൻ പഞ്ചാനനം പഞ്ചാനനം അനന്ന് വെച്ചാൽ പഞ്ചാനനം അഞ്ചുദിക്കിലേക്ക് മുഖം സിംഹം സിംഹം പഞ്ചാനന സമ്പത്തിയാണുള്ളത് പാഞ്ചാനനം പഞ്ചാനനം അപ്പോ പാഞ്ചാനന എന്ന് പറഞ്ഞാൽ സിംഹശക്തി വപു ഇവിടെ ഹരി ഇവരുടെ പറഞ്ഞാൽ വെറും ഹരിയല്ല പഞ്ചാന പാഞ്ചജന്യ നരസിംഹമൂർത്തിയായ നരസിംഹമാണ് അപ്പോ ഒരേ ഒരു വ്യക്തിക്ക് തന്നെ രണ്ട് രൂപം ഒന്ന് മനുഷ്യരും പഞ്ചാനനവും പഞ്ചജനത്തിന്റെ പഞ്ചാനനത്തിന്റെ സിംഹത്തിന്റെ സാഹിത്യ സാഹിത്യ പഞ്ചാനനം പഞ്ചാനനം സംഭാവനയാണ് അത് പ്രേരിപ്പിക്കാൻ പറയുന്നു അതുപോലെയാണ് ഇവിടെയും പറയുന്നത് പഞ്ചജന പഞ്ചജനം മനുഷ്യനെ പറയുന്നതുകൊണ്ട് പഞ്ചഭൂതങ്ങൾ കൂടിച്ചേർന്നാണ് മനുഷ്യനുണ്ടായിരുന്നത് പഞ്ചഭൂതങ്ങൾ കൂടിച്ചേർന്നതെന്നാണ് പറയുന്നത് പഞ്ചജന്യ പഞ്ചഗണ സംബന്ധിക്കണം എന്ന് പറയുന്നത് പഞ്ചജന്യം ഇതൊക്കെ ശബ്ദപ്രത്യാനമാണ് സംബന്ധാർത്ഥത്തിൽ സുഗന്ധാർത്ഥത്തിലെ സുഗന്ധത്തിൽ നിന്നാണ് സദ്ധിതം വരുന്നത് അപ്പൊ പഞ്ചാനന ശബ്ദത്തിൽ നിന്ന് സദ്ധിതം വരാം പഞ്ചജന ശബ്ദത്തിൽ നിന്ന് ഇത് ഞാനാണെങ്കിലും ഞാൻ പറയുന്നത് തിരിഞ്ഞു പോകുന്നത് മനസ്സിലാക്കാം പഞ്ചാനൻ ശബ്ദത്തിൽ നിന്ന് ശബ്ദം പഞ്ചജന ശബ്ദത്തിൽ ശബ്ദം വന്നുകഴിഞ്ഞാൽ പഞ്ചജന പുരുഷൻ പാഞ്ചജന്യ വകുപ്പ് വകുപ്പ് രണ്ടിനോട് തന്നെ പാഞ്ചജന്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പഞ്ചാലി വകുപ്പ് എന്ന് പറഞ്ഞാൽ സിംഹശരീരം പുരുഷന്റെയും സിംഹത്തിന്റെയും ശരീരം ഇതുകൊണ്ട് തന്നെ വ്യക്തമാകുകയാണ് എന്താണ് ഹരി സർവസ്വരൂപനാണ് കാരണം ഹരിക്കിപ്പോ എന്തോന്നു മനുഷ്യന്റെ ശരീരവും വന്നു സിംഹത്തിന്റെ ശരീരം വന്നതിന്റെ അർത്ഥം എന്താണ് സർവസ്വരൂപനം ഇതിനോട് വ്യക്തമാണ് ഹരിക്ക് ഏത് രൂപം ചേരുന്നതാണ് सर्व शब्द स्पर्श रूप रूपसुरी किन्नयणाने सर्वात्मक सर्वस्वरूप वहाँ വിശ്വാസത്വം ഇങ്ങനെ വ്യക്തമായിട്ട് വ്യാദിഷ്ടം ഈ ആ സർവമായ വിശ്വ പരിസർഗ നിഷ്ഠ വ്യാധിഷ്ഠ വ്യക്തമാക്കി പ്രകടമാക്കി ആ സമയം വ്യാധിഷ്ഠം വ്യക്തമാക്കി പ്രകടമാക്കി എന്ത് പ്രകടമാക്കി തന്റെ നൃസിംഹ ശരീരവും മനുഷ്യ ശരീരവും കൊണ്ട് സർവാത്മത്വത്തെ വിശ്വാത്മത്വത്തെ പ്രകടമാക്കി വിശ്വശബ്ദം എന്ന് പറയുന്നത് എന്താണ് സർവ ശബ്ദ ഈശ്വരാത്മത്വം എന്ന് പറഞ്ഞാലും സർവാത്മത്വം എന്ന് പറഞ്ഞാലും ഒന്നാണ് അതാണ് പഞ്ചാരണ കാര്യം മനസ്സിലായിരുന്നു പഞ്ചാരണ മനുഷ്യന്റെ ശരീരം കൊണ്ട് യാദൃഷ്ട വിശ്വാത്മത ആരെ ഹരി ഹരി വിശ്വാത്മത്വത്തെ വിശ്വാത്മത്വയെ ഹരി പ്രകടമാക്കി വ്യക്തമാക്കിയ പ്രകടമാക്കിയ ഹരി യഹ ഹരി അത് രണ്ടാമതെന്ന് പറയുന്ന വിശേഷം പിന്നെ മൂന്നാമത് പ്രഹ്ലാദാഭിഹിതാർത്ഥ തക്ഷണം വിള ദുഷ്ടപ്രമാണ ഇവിടെ ഇങ്ങനെയുള്ള ഹരി പരോക്ഷമുണ്ടെന്നോ പ്രത്യക്ഷമാണ് ഹരി എന്നിവിടെ പറയുന്നു ഹരി പ്രത്യക്ഷ പ്രമാണമാണ് എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു കാരണം പ്രഹ്ലാദന ഹരിയുടെ പ്രത്യക്ഷ ഞാൻ ഉണ്ടാക്കുന്നതിന് കാരണക്കാരനായ ആരും ഹരി എന്നെയും പറയുന്നത് എന്ന് പറയുന്നത് എന്താണ് പ്രസാദനെ സംബന്ധിച്ച് പ്രമയ്ക്ക് കാരണമായതാണ് ആരാണ് നൃസിംഹമൂർത്തി നൃസിംഹമൂർത്തിയാണ് അവിടെ പറയുന്നു ദുഷ്ടപ്രമാണം ദുഷ്ടം എന്ന് പ്രത്യക്ഷം പ്രത്യക്ഷ പ്രമാണമായി ഹരി ഹരി എങ്ങനെ പ്രത്യക്ഷ പ്രമാണമാകുന്നത് അഭിഹിത അർത്ഥ ഉം പ്രഹ്ലാദേന അഭിഹിത അർത്ഥ പ്രഹ്ലാദാഭിഹിത അർത്ഥ പ്രഹ്ലാദനാൽ എന്തു പറഞ്ഞു അതാണ് പ്രഹ്ലാദ അഭിഹിത അഭിഹിത പ്രഹ്ലാദൻ എന്താ പറഞ്ഞത് പ്രഹ്ലാദം അർത്ഥം ആ വിഷയത്തിൽ പ്രഹ്ലാദ അഭിഹിത അർത്ഥം പ്രഹ്ലാദൻ എന്ത് കാര്യം പറഞ്ഞു അക്കാര്യത്തിൽ തക്ഷണം തസ്മിൻ ക്ഷണയിൽ ആ ക്ഷണത്തിൽ തന്നെ പ്രഹ്ലാദം പ്രഹ്ലാദൻ പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞ ക്ഷണത്തിൽ തന്നെ ആ ക്ഷണം എന്ന് പറഞ്ഞാൽ പറഞ്ഞ ക്ഷണത്തിൽ ആ ക്ഷണത്തിൽ തന്നെ ഇളക്കായ ദൃഷ്ടപ്രമാണം ദൃഷ്ടപ്രമാണം നടത്തുന്നുണ്ട് പ്രത്യക്ഷ പ്രകടമായ പ്രത്യക്ഷപ്രമാണം പ്രമാണം ഇത് പ്രഭാതങ്ങളുടെ മുമ്പിൽ പ്രകടമായതുകൊണ്ട് പ്രഹ്ലാദനെ സംബന്ധിച്ച് ഹരി സ്വയം തന്നെ ഉണ്ടായി മാറി പ്രത്യക്ഷ പ്രമാണം പ്രത്യക്ഷ പ്രമയ്ക്ക് കാരണമായി അതാണ് പ്രഹ്ലാദൻ നാൻ അഭീതമായ പറയപ്പെട്ട വിഷയത്തിൽ ആ വിഷയത്തിൽ എന്താണ് അത് സർവസ്ഥലത്തും ഉണ്ടെന്ന് പറഞ്ഞ ആ കാര്യത്തിൽ തക്ഷണം പറഞ്ഞ സമയത്ത് തന്നെ പ്രകടമായ പ്രത്യക്ഷ പ്രമാണമായ ലഹരി വാക്കുകൂടെ ചേർക്കുക പ്രത്യക്ഷ പ്രമാണം ഹരി പ്രമാണം എന്ന് പറയുന്നത് നമസ്കാരികമാണ് അതുകൊണ്ടാണ് ഹരിയുടെ മുമ്പിലും നമസ്കാരികമാണ് അങ്ങനെയുള്ളടത്ത് അതാതിൽ നിന്നെല്ലാം ഉപയോഗിക്കണം ഹരി സാധാരണ നിയമം എന്താണ് വിശേഷത്തിനനുസരിച്ച് വിശേഷം പ്രയോഗിക്കണമെന്നാണ് നിയമം പക്ഷെ വിശേഷം നിത്യ നമസ്കാരികമാണെങ്കിലും വിശേഷത്തിനനുസരിച്ച് മാറ്റാം അതുകൊണ്ടിവിടെ പ്രമാണം ഹരി രണ്ട് വരിയിൽ വിശ്വാത്മത എന്ന് ദീർഘം അതിന് പഞ്ചമിയാണ് പഞ്ചമിയാണ് ഹരിയുടെ വിശേഷമാകും പഞ്ചമിയാവുന്ന ആത്മതഹനം വിശ്വാത്മതഹനം प्रधानमंत्री मंडी में है विश्वात्मत विश्वात्मद विश्वात्मदा सर्वम अनंबदावधीन वैभव അതിൽ വന്നിരിക്കുന്നു വിശ്വാത്മത വിശ്വാത്മത അതിൽ നിന്ന് വന്നിരിക്കുന്നു പ്രമാണം ഹരി പ്രമാണം ഹരി ഹരി മാറ്റാൻ പറ്റില്ല प्रमाण खरबिन्दु सुन्दरतनु सिंहासन चूड़ा विश्वास हम्म। में कहा साध के अंदर कहा सुबंधु विश्वास में मत हम्म। मधु प्रत्यय मानते हैं हम्म। మత్తు ప్రత్యయం ఉంది എന്ന് പറയുന്നു സമ്പാദ്യന്ത വ്യക്താന पञ्चाननपञ्चजन्योकुशाव्यादुष्टमनिस्वमतः प्रह्लादापिहितक्षणनिरदृष्टप्रमाणम् हरिः कोव्याग्रः सरसुन्दरसुन्दरसनुः सिंहासुराधिष्ठम् संसन्नैव विश्वात्मता यस्य പ്രതിപദാർത്ഥം എന്താണ് ഹരിഹി പ്രഥമ പ്രഥമ ഏകോദനം കൃഷ്ണൻ വിശ്വാസമത ഏനാണെങ്കിൽ സഹ എന്ന് പറയുമ്പോൾ വിശ്വാത്മത എന്ന് പറയുന്നത് എന്തായി മാറും വിശ്വാത്മതമാണ് ഇത് വളരെ വിപുലമായ പ്രയോഗമാണ് അന്യപദാർത്ഥത്തിനനുസരിച്ച് വിശേഷണം അല്ലല്ല വിശേഷ്യം വിശേഷണ വിശേഷ്യം ഗോസ്ത്രീയോ വിസർജന ഹ്രസ്വം വിസർജനയോ ഗോശബ്ദ എന്താണ് ഇവിടുത്തെ ഹ്രസ്വസ്യ എന്നുവെച്ചാൽ ഇവിടെ ഭാവാർത്ഥത്തിൽ തസ്യഭാവത്വതരം സ്വപ്രത്യോജന തലന്തം തലന്തം പുണ്യം സ്വാന്തം ഏവം തദ്ധിതമാണ് കലന്തമുള്ള ശ്രേണിയാണ് പക്ഷെ പ്രകൃതി നോക്കി വരുമ്പോൾ എന്താണ് ഉപസർജനമാണ് ഈ പദാർത്ഥ പ്രധാനമാണ് ഉപസർജന പ്രസന്ന പലപ്പോഴും നമ്മൾ പഠിക്കണ്ട നിഷ്കോശാന്തി പ്രശാന്തി ബ്ലീഡിംഗ് പക്ഷെ എന്ത് ചെയ്തത് ചിത്രഭു ചിത്രഭു ഇപ്പോൾ ഇവിടെ ഇതെല്ലാം വിശേഷങ്ങളാണ് അപ്പാഭ്യന്തര सर्पभावनिगतव्यङ्कादसद्वैभवः पाञ्जाननपाञ्जन्यवृषाव्यादिष्टविश्वात्मनः न्दरदलौमणि यः हरिः अव्यात् ಒಂದೊಂದಾಗಿ ಸಂಶಯ ಅನ್ನೋದು ತಾವೇ ಹಿಂದಿ ಮಾಡಿದ್ರು ഇനി നിങ്ങൾക്ക് അതും പോരാമെന്നുണ്ടെങ്കിൽ ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ട് ഹിന്ദി അറിയാവുന്നവർക്ക് എന്റെ ഗുരുനാഥൻ അതും കേൾക്കാൻ ആവശ്യമില്ല പക്ഷെ ഹിന്ദി അവരുടെ ഹിന്ദി ഞാൻ പഠിച്ചു അവിടെ പോയി പഠിച്ചാൽ ഇവിടെ നിന്ന് പഠിച്ചാൽ അവർക്ക് അതിന് ബുദ്ധിമുട്ടാണ് സ്പീഡാണ് ഉച്ചാരണം ഒരു ബംഗാളി ഒടിയ ഒടിയ പക്ഷേ നമുക്ക് ആ ഹിന്ദി അറിയാവുന്നവരുള്ള സ്ഥലങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ട് കേൾക്കുന്ന നല്ലതായിരിക്കും മലയാളം പറഞ്ഞു തന്നെ വിളിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയുന്നു പിന്നെ ഇതിനകത്ത് വളരെ മനോഹരമായ ഒരു വ്യാഖ്യാനമാണ് യോഗീന്ദ്രാനന്ദജിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ് ക്രിസ്തുവിൽ അദ്വൈതത്തിൽ ഖണ്ഡനഖണ്ഡവാക്യം ഭാമൻ എല്ലാത്തിനും ഇദ്ദേഹത്തിന്റെ വളരെ സംക്ഷിപ്തമായ വ്യാഖ്യാനം അത് ഇതിന്റെ പ്രത്യേകതയാണ് ഉണ്ട് അത് വായിച്ചു നോക്കുക ഇനി നയനപ്രസാദന യുവതിന് ടീക എഴുതിയിരിക്കുന്ന ഒരുപാടുണ്ടെങ്കിലും വായിക്കാൻ മനസ്സിലാകുന്നു പ്രശ്നമാണ് മനസ്സിലേക്ക് വായിക്കും നിങ്ങൾക്ക് സംസ്കൃതം ശിവസിദ്ധാന്തമൊക്കെ വായിക്കുന്നവർക്ക് ഇത് പഠിക്കുന്നവർക്ക് സമാസമൊക്കെ പഠിച്ചവർക്ക് ഒരു സമാസത്തിന്റെ കാര്യം അത് വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ പ്രയോഗം ഇത് വലിയ ബുദ്ധിമുട്ടില്ലാതെ മിക്കവാറും എല്ലാ സ്ഥലവും മനസ്സിലാവും ഓറും ചില സ്ഥലങ്ങളിലേ അതുകൊണ്ട് അതിന്റെയൊക്കെ സഹായം എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ തർക്കസംഗ്രഹം ക്ലാസ് ഇരുന്നാൽ പോരാ ക്ലാസ്സിലിരുന്ന് അത് മനസ്സിലാക്കി പോയോ ഇപ്പോഴും ഓർമ്മയില്ലെങ്കിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയവർക്ക് ഇത് മനസ്സിലാക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല ഉറപ്പ് തന്നെയാണ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായെങ്കിൽ പിന്നെ എന്നോട് ചോദിച്ചു വളരെ എന്താണ് തർക്കം തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇത് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാം മനസ്സിലാകുന്നുള്ള കാര്യം ഞാൻ ഉറപ്പു തരുന്നു കുറച്ച് സമയം കഴിഞ്ഞാൽ പലരും കേൾക്കുമ്പോൾ അവിടെ ഇരുന്ന മനസ്സിലാകുന്നില്ല പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ അവിടെ ഇരുന്നാൽ മനസ്സിലാകുന്നില്ല അവിടെ ഇരുന്നാൽ മനസ്സിലായിരുന്നെങ്കിൽ അവിടെ ഇരിക്കുന്ന ആ മറ്റേ കൂടുതലൊക്കെല്ലാം മനസ്സിലായി അതൊന്നും മനസ്സിലായില്ല അവിടെ ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കണം അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരുന്ന മനസ്സിലാവും ഈ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് മനസ്സിലായതിന്റെ വീണ്ടും ചർച്ച ചെയ്യുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഹിന്ദി വായിച്ചു നോക്കുക സംസ്കൃതം വായിച്ചു നോക്കുക അതുപോലെ തന്നെ ഈ പറയുന്ന ഹിന്ദി പ്രഭാഷണം ഇതിന്റെ ക്ലാസ് നടന്നിട്ട് നോക്കുക മലയാളത്തിലുണ്ട് മലയാളത്തിലുണ്ട് മലയാളത്തിലുണ്ടോ ഇതിന്റെ മലയാളത്തിൽ ഉണ്ടാകാൻ കഴിയില്ല ഈ ഗ്രന്ഥത്തിലെ തർക്കത്തിന്റെ പ്രാധാന്യം പറയുന്നത് കാരണം എന്താ തർക്കം മനസ്സിലായൊക്കെ ശനി ശനി അതെല്ലാം സമയാസമയം എത്രയും മനസ്സിലാവും ഭയപ്പെടേണ്ട കാര്യമില്ല തർക്കം മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ പറഞ്ഞു മനസ്സിലായല്ലോ പ്രഭാതം നടക്കുമ്പോൾ ഫോണ് അടിച്ചു പൊട്ടിച്ചു ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാകും പ്രകടമായി രേഖ മനസ്സിലാകി ഇനി പറയുന്നത് മനസ്സിലാകും ശരി ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണ